സുഹൃത്ത് നിഗ്രഹം ഒതുക്കാൻ കഴിയാത്ത ഈ മനോഗ്രഹം ഗ്രഹം പിശാച് മനസ്സാകുന്ന ഈ പിശാച് രാമന് മനസ്സ് ഒരു തരത്തിലും തന്റെ വരുതിയിൽ വരാത്തതുകൊണ്ട് അതിനൊരു പിശാചിനെ പോലെയാണ് തനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് അതിന് മനോഗ്രഹം എന്ന് പറയുന്നത് ഇപ്പോൾ രാമന് കഴിയുന്നില്ല പിന്നീട് അത് കഴിഞ്ഞ് അവസാനം പറയും മനസ്സിന് വിവേകം കൊണ്ട് മനസ്സിന് വശത്താക്കാൻ കഴിയും എന്ന് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ പറയും ഇപ്പൊ അങ്ങനെയല്ല ദുർനിഗ്രഹ മനോഗ്രഹം നിഗ്രഹിക്കാൻ കഴിയാത്തതായ ഒരു തരത്തിലും വശത്താക്കാൻ കഴിയാത്തതായ വിശാലാണ് ഗ്രഹം എന്ന് വെച്ചാൽ മനസ്സാകുന്ന ഗ്രഹം മനസ്സാകുന്ന ഗ്രഹം മനോഗ്രഹമാണ് മനസ്സ് ഗ്രഹം എങ്ങനെയാണ് സന്ധി വരുന്നത് മനോഗ്രഹാണെന്നാണ് അത് തന്നെ സൂത്രം സന്ധി വരുന്നില്ല ഏ പോരാ യോ അശി അതുകൊണ്ട് ഏ അതിന്റെ വൃത്തി അറിയത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യം എല്ലാവരും പഠിച്ചാണ് മനസ് ഗ്രഹസിച്ച ഉത്തം ഗുണം മനോരഥ മനസ്സാകുന്ന മനസ്സാകുന്ന പിശാച് ഗ്രഹം എന്ന് വെച്ചാൽ പിശാച് അത് എന്താണ് ദുർനിഗ്രഹം ഇത് മനുഷ്യന്റെ മനസ്സിനെ നിഗ്രഹിക്കാൻ പോയാൽ എല്ലാവരുടെയും അനുഭവം തന്നെയാണ് മനസ്സങ്ങനെ പിടിതരുന്ന ഒരു കാര്യമില്ല അത് പിശാചിനെ പോലെ തിരിച്ചാക്കുന്നു വന്യ ഉഷ്ണതര അതിന്റെ ചൂട് പറയണമെങ്കിൽ മനസ്സിന്റെ വന്യ കടുത്ത ചൂടാണ് അസഹനീയമാവും മനസ്സിന്റെ ചൂട് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊക്കെ മനസ്സ് ചൂടാവാറ് മനസ്സിങ്ങനെ ചൂടാവുമ്പോഴാണ് പലതരത്തിലുള്ള അദമ്യങ്ങളായ വികാരങ്ങളുണ്ടാകുന്നു ക്രോധം കാമം ഇതൊക്കെ മനസ്സിൽ അനിയന്ത്രിതമായി വരുന്നതാണ് മനസ്സിന്റെ ചൂട് അതാണ് വന്യയെ ഉഷ്ണതര ഈ ചൂട് അനുഭവിക്കാത്ത മനുഷ്യർ കാണത്തില്ല ഉണ്ടെങ്കിൽ അയാൾക്കെന്തോ തകരാറുള്ളതായി മനസ്സിന്റെ സ്വഭാവമല്ലേ സ്വഭാവത്തിന് ഹീയത്തെ ഒരു വസ്തുവിന്റെയും സ്വഭാവത്തിന് വിടാൻ ആ വസ്തുവിന് കഴിയത്തില്ല ഒരു വസ്തുവിന് അപ്പം പിന്നെ മനസ്സങ്ങനെ അതിന്റെ സ്വഭാവത്തുണ്ട് എന്തുകൊണ്ട് കഴിയില്ല വസ്തുവിന്റെ സ്വഭാവം വസ്തുവില്ല അതിനൊക്കെ അതിന്റെ സ്വഭാവമായ ചൂടിനെ വിടുന്ന വിട്ടു കഴിഞ്ഞു പിന്നെ അതിനില്ല തീ പോയി അണഞ്ഞു പോയി അതുപോലെ തന്നെ മനസ്സ് എന്റെ സ്വഭാവത്തെ അതിന് വിടാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അതിനങ്ങ് നിരോധിച്ചിരിക്കുക അപ്പം മനസ്സില്ല അതിനെ കൂടി പറയുന്നു സമാധിയെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് അതുകൊണ്ട് മനസ്സിന് അങ്ങനെ എളുപ്പമെന്ന് അർത്ഥം കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല പിന്നെ മനസ്സിനെ ജയിച്ചവരും ആരുമില്ല അങ്ങനെ ഒരാളില്ല മനസ്സിനെ ജയിച്ചയാൾ എന്താ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ ജയിച്ച ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ മനസ്സിനെ ഒരാൾ ജയിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ആളില്ല ആ വ്യക്തിയില്ല വ്യക്തി വ്യക്തി വ്യക്തിത്വം എന്ന് പറയുന്നത് നിൽക്കുന്നതിന്റെ മനസ്സിനെ ആശ്രയിച്ചിട്ടാണ് പിന്നെ ചിലർക്ക് ഇങ്ങനെ മനസ്സിനെ ജയിച്ചെന്നൊക്കെ അഭിനയിക്കും വെറുതെ അഭിനയം തന്നെ എന്താണ് മനസ്സിന് അധീനമായിരുന്നു മനസ്സിന് ജയിച്ചാലും കാരണം സാധിക്കട്ടെ മനസ്സിന് ജയിച്ച പിന്നെ ആളില്ല എന്തുകൊണ്ട് മനസ്സെന്ന് പറയുന്നത് അവന്റെ സ്വഭാവമാണ് സ്വഭാവത്തെ കളയാൻ പറ്റും കൊണ്ട് പറയുന്നു അത് അതിന്റെ തീവ്രമായ വികാരങ്ങൾ മനുഷ്യനെ വല്ലാതെ പൊള്ളിക്കുന്നതാണ് അതുകൊണ്ടാണ് അത് വന്യേക്കാൾ ഉഷ്ണതരം എന്ന് പറയുന്നത് ഏറ്റവും ചൂടുള്ള സാധനം മനസ്സാണ് ശൈലാകവേ കഷ്ടതര ക്രമ ക്രമം എന്ന് വെച്ചാൽ ഉല്ലംഘിക്കുക മറികടക്കുക ക്രമോത്പാദ വിക്ഷേപിച്ചു അത് നടന്ന് കയറുക എന്ന് പറയുന്നത് കഷ്ടതരമാണ് ഇതിനേക്കാൾ ശൈലാസത്തിന് കൈലാസത്തെ മറികടക്കുന്നതിനും അല്ലെങ്കിൽ എവറസ്റ്റിനെ മറികടക്കുന്നതിനും വലിയ കഷ്ടമാണ് ഈ മനസ്സിനെ മറികടക്കുക എന്ന് പറയും മനസ്സിനോട് മറികടക്കുക എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യുക മനസ്സിനോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ യുദ്ധം ചെയ്തു പരാജയപ്പെടുന്നു അല്ല മനസ്സിലൊന്നും സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് മനസ്സ് തന്നെയാണ് യുദ്ധം ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്നിടത്തോളം കാലം മനസ്സോടെ ഉണ്ടായിരിക്കും ആരാരോട് യുദ്ധം ചെയ്യുന്നു താൻ തന്നോട് തന്നെ യുദ്ധം ചെയ്യുകയാണ് പിന്നെ അതിനെ വിജയിക്കാൻ പോകുന്നില്ല അതുപോലെ പല വലിയ ധീര ധീര സൂര പരാക്രമികൾ പല കാര്യങ്ങളിലും പ്രകൃതിന്മാര് അവരുടെ ജീവിതത്തിൽ പല ദുർബലതകളും തിരഞ്ഞെടുക്കുന്നുണ്ട് ദൗർബല്യം എന്ന് പറയുന്നത് അവിടെ മനസ്സിൻ്റെതാണ് പല രംഗത്തും ഒരു വളരെ പക്ഷെ എവിടെയെങ്കിലും അവർ ദുർബലരായി മനസ്സിലായി ജയിക്കാൻ കഴിയാത്ത വജ്രാപരിഗ്രഹവും അവനെ ഛേദിക്കാൻ കഴിയില്ല എന്താണ് വജ്രം മനുഷ്യൻ ഈ പ്രകൃതിയിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദൃഢമായ ഭേദിക്കാൻ കഴിയാത്ത വസ്തുവാണ് വജ്രം പ്രകൃതിയിൽ അങ്ങനെ ഒന്നില്ല അതിനേക്കാൾ ദൃഢമാണെന്ന് മനസ്സ് പിന്നെ എങ്ങനെയാ മനസ്സിനെ ഒരാൾ ജയിക്കുന്നത് എന്നൊക്കെ പറയും സാധിക്കുന്ന കാര്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് ബ്രഹ്മൻ ദുർനിഗ്രഹ മനോദിന ഇതാണ് എന്റെ അഭിപ്രായം പിന്നെ ഇതെല്ലാം പറയുന്നത് മനസ്സ് എപ്പോഴാണോ സജീവമായി ഉണർന്നിരിക്കുന്ന സമയത്ത് പിന്നെ ഉറക്കത്തിലാണെങ്കിൽ അവൻ അവിടെ അവന്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ടിരിക്കും അവൻ മനസ്സിന്റെ മുമ്പിൽ അവൻ ജയിക്കുന്നുമില്ല പരാജയപ്പെടുന്നുമില്ല രണ്ട് സംഭവിക്കുന്നു സ്വപ്നത്തിലല്ല ഉറക്കത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെ ജയവും പരാജയവും രണ്ടുമില്ലായിരിക്കും അപ്പോ ജാഗ്രത്തിൽ നമ്മളെ ശല്യപ്പെടുത്തുന്ന എന്തോ അങ്ങനെ മനസ്സെന്ന് പറയും ഇത് മനസ്സുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ആ മനസ്സിന് അറിയുന്ന ഒരു മനസ്സോടെ അതുകൊണ്ട് മനസ്സവിടെ വിഷയം മനസ്സ് ആരെയും പരാജയപ്പെടുന്നില്ല മനസ്സിൽ നിന്നിൽ ആരും പരാജയപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇത് ഉണർന്നിരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ പറയുന്നത് സമാധിയുടെ കാര്യങ്ങൾ സമാധി അതുപോലെയാണ് സുഷുപ്തിയിൽ മനസ്സ് ഉപദ്രവിക്കുന്നില്ലെങ്കിൽ സമാധിയിൽ ഉപദ്രവിക്കത്തില്ല മൂർച്ചയിൽ ബോധം കെട്ടിടക്കുമ്പോൾ ഉപദ്രവിക്കുന്നില്ല ബോധം കെടുത്തുമ്പോൾ അത് ഉപദ്രവിക്കുന്നില്ല അപ്പൊ നമുക്ക് ഏത് ക്രൂരതയും നമ്മുടെ ശരീരത്തിൽ ചെയ്താൽ വെട്ടിയാലും മുറിച്ചാലും കയറിയാലും നമുക്ക് സഹിക്കേണ്ട ആവശ്യം വരുന്നില്ല അത് ഇതിൽ തന്നെ പറയും വാസിഷ്ടത്തിൽ തന്നെയാണ് പറയും പിന്നെ പല അമൃത ബിന്ദു ഉപനിഷത്ത് പോലെയുള്ള ആധുനിക ഉപനിഷത്തുകളിൽ ഇത് പറയുന്നു വിഷയണം കാരണം ബന്ധമോക്ഷം പല ഉപനിഷത്തുകളിലും ഇതിനത് പറയുന്നുണ്ട് അവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ മനസ്സിനെ ആധ്യാത്മിക മാർഗത്തിൽ ഉപയോഗിക്കുക അപ്പോ അത് മോക്ഷത്തിന് ഉപകരിക്കുക എങ്ങനെയാണെങ്കിൽ രാമൻ നടന്നു വിവേകം അവിടെ ഉണ്ടായാൽ അല്ലെങ്കിൽ സമാധി ഇതൊക്കെ മനസ്സെത്തിച്ചേർന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ് അവിടെ പിന്നെ മനസ്സില്ല അവിടെ മനസ്സേ ഇല്ല അപ്പൊ അവിടെ ജയിക്കാനും തോക്കാനും ഒന്നും ഒരു മനസ്സില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഉണർന്നിരിക്കുമ്പോഴെന്ന് പ്രത്യേകം പറഞ്ഞു ഈ പ്രശ്നങ്ങൾ മുഴുവൻ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴാണ് ജാഗ്രതത്തിലാണ് അവിടെ ഇരിക്കുന്ന വിഷയം മനസ്സിൽ ജയിക്കാമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് വെറുതെ മനസ്സില്ലെങ്കിൽ പ്രശ്നം ഏ ആ മനസ്സില്ലാത്തവന്നെങ്ങനെ എങ്ങനെയാണ് ജയിക്കുന്നത് മനസ്സില്ല ഉള്ളപ്പോഴാണ് എന്ത് വരുന്നത് നമ്മുടെ മുമ്പിൽ ഒരു ശത്രു ഉണ്ടെങ്കിൽ അവനെ ജയിക്കാൻ അല്ലെങ്കിൽ അവിടെ തോക്കാൻ പറ്റും ശത്രു ഇല്ലെങ്കിൽ ആരാരും ജയിക്കും മനസ്സാണ് ശത്രു ഇവിടെ ഇപ്പൊ രാമന് അതിന് ജയിക്കാൻ നോക്കാനും ഒക്കെ മനസ്സുള്ളപ്പോഴാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് ദുർനിഗ്രഹം അതിന് ഒരിക്കലും ജയിക്കാൻ കഴിയത്തില്ല അതൊരു പിശാചാണ് ഉണർന്നിരിക്കുമ്പോൾ അത് സാധിക്കില്ല പിന്നെ മനസ്സ് തന്നെ ഇല്ലാതായി പോകുന്നു മനസ്സങ്ങ് അലിഞ്ഞു പോകുന്നു അങ്ങനെ പറഞ്ഞാൽ മനസ്സില്ല പിന്നെ ജയിച്ചെന്നിങ്ങനെ പറയാൻ പറ്റും തോറ്റെന്നിങ്ങനെ പറയാൻ പറ്റും അപ്പം മനസ്സിനെ ഇല്ലാതെയാക്കാം യോഗിക്ക് അങ്ങനെ കഴിയും അതാണ് മോക്ഷം എന്ന് പറയുന്നത് അതിന് ഇവിടെ രണ്ട് വഴിയാണ് ഇവിടെ തന്നെ വിശദമായി ചർച്ച ചെയ്ത് മോക്ഷത്തിന് രണ്ട് വഴിയാണ് ഒന്ന് യോഗവും മറ്റൊന്ന് ജ്ഞാനവും ജ്ഞാനത്തെ തുടർന്ന് സംഭവിക്കുന്ന എന്താണ് മനസ്സില്ലാതെ അതാണ് മുക്തി കാരണം മരണമാണ് മോക്ഷമാണ് മനസ്സിലാകുന്നത് മരണത്തിന് മരണത്തിൽ മനസ്സില്ല നമ്മൾ ബോധം കെടുത്തുക എന്ന് പറയുമ്പോൾ അവിടെ മനസ്സില്ല അത് അതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയ പ്രക്രിയ എന്തായാലും ശരി മനസ്സില്ല അതാണ് സമാധീനം അഭ്യാസം കൊണ്ടല്ലേ അത് ഏ അപ്പൊ ജയിക്കാൻ മനസ്സില്ലെന്നേ ഞാൻ പറഞ്ഞു ജയിക്കാൻ വ്യക്തിയില്ല ബ്രഹ്മവിത്ത് എന്താണ് പറയുന്നത് ബ്രഹ്മവിത്ത് ബ്രഹ്മയുടെ ഭഗവതി അവിടെ പിന്നെ ജയിക്കുന്നതായിരുന്നു തോക്കുന്നതായിരുന്നു മനസ്സില്ലല്ലോ അല്ലെങ്കിൽ എന്ന് പറയുന്നു യോഗി പറയുന്നു പ്രകൃതിയിൽ മനസ്സ് ലയിക്കുന്നു മനസ്സുണ്ടെന്നല്ല പറയുന്നു മനസ്സെ ലയിച്ചു പോകും മനസ്സ് നമുക്ക് ജയിക്കണമെങ്കിലും തോക്കണമെങ്കിലും നമ്മുടെ മുമ്പിൽ ശത്രു വേണം അതുകൊണ്ടാണ് ഗീതയിൽ മറ്റും പറയുന്നത് ജയപരാജയങ്ങളിൽ കപ്പുറം അല്ലെങ്കിൽ തുല്യമായിരിക്കുക എന്നൊക്കെ പറയുന്നത് ആ സമത്വം എന്ന് പറയുന്നത് പുരുഷന്റെ സ്വരൂപമാണ് പുരുഷന് മാത്രമേ സമത്വമുള്ളൂ വേറൊരിടത്ത് മനസ്സിലതില്ല മനസ്സിൽ സമത്വം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആഗ്രഹ ചിന്തയാണ് മനസ്സ് സമമായിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ എന്താണ് ദുഃഖമൊന്നും നമ്മളെ ബാധിക്കാതെ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് മനസ്സ് ശാന്തമാണ് ഈ പറയുന്ന ഒരു ശാസ്ത്രം അനുസരിച്ച് അത് സാധിക്കില്ല എന്നുകൊണ്ട് ത്രിഗുണമയമാണ് അങ്ങനെ ഇരിക്കാൻ പറ്റും അതാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത മുഴുവനല്ല മനസ്സുണ്ടെങ്കിൽ അതെങ്ങനെ ഇരിക്കും ത്രിഗുണാത്മകമായി അപ്പോൾ അതിന് സമത്വം അതുകൊണ്ട് യോഗി സമ്യക് ദർശനത്തെ ആശ്രയിക്കുന്നു അത് മനസ്സ് നശിക്കുന്നിടമാണ് അത് ഏത് വരെ എന്നുള്ളതാണ് അതിന് പല പല സ്റ്റെപ്പുകളുണ്ട് തുടക്കമാണോ പറയുന്നത് അതായത് കടുത്തു കഴിഞ്ഞാലാണോ ഒരു സുപ്രഭാതത്തിൽ ഉറങ്ങി എണീക്കുമ്പോഴല്ല അത് സംഭവിക്കുന്നത് ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ ക്രമേണ വരുന്നതാണ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ തുടക്കത്തിലാണെങ്കിൽ ഉണ്ട് ഒടുവിൽ അത് ക്ഷയിച്ച് ക്ഷയിച്ച് ക്ഷയിച്ച് കേട്ടില്ല പറഞ്ഞ എന്താണ് ചോദിച്ചത് വിശ്വ മനസ്സെന്നൊക്കെ പറയും അങ്ങനെയൊക്കെ പറയാറുണ്ട് മനസ്സിലാക്കുക അത് ഓരോരോ സന്ദർഭങ്ങളിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് മനസ്സല്ല കുഞ്ഞു മനസ്സാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരം ഈ ശരീരത്തെ ചുറ്റിപ്പറ്റിയുള്ള നമ്മുടെ ഈ ലോകം ഈ ലോകത്തിൽ ഇരിക്കുന്ന വിശ്വ മനസ്സെന്ന് പറയാൻ പറ്റുമെങ്കിൽ ഈശ്വരന്റെ മനസ്സേ ഈശ്വരൻ്റെ ഒരു മനസ്സുണ്ട് അത് വിശ്വമനസ്സ് നമ്മുടെ മനസ്സൊക്കെ വിശ്വ മനസ്സുണ്ട് ഈശ്വരന്റെ മനസ്സുണ്ട് മനുഷ്യന്റെ വിശ്വ കാരണം മനുഷ്യൻ സ്വാർത്ഥനാണ് സ്വാർത്ഥമായ മനുഷ്യൻ ഒരിക്കലും ഒരു വിശ്വ മനസ്സൊന്നും മനുഷ്യനായി ജീവിക്കണമോ അവന് സ്വാർത്ഥത അവൻ പരോ ഉപകാരം ചെയ്യുമ്പോഴും അവൻ സ്വാർത്ഥനായി അടിസ്ഥാനപരമായ സ്വാർത്ഥനായി അപ്പൊ അവനങ്ങനെ വിശ്വസിച്ചപ്പോൾ പരോപകാരം ചെയ്യും ചെയ്യുമ്പോഴെല്ലാം അവൻ എന്ത് ചെയ്യും ഒരു ഭാഗത്ത് തന്റെ സ്വാർത്ഥതയെ സംരക്ഷിച്ചുകൊണ്ട് അത് ചെയ്തു നമ്മൾ മറ്റൊരാളെ സഹായിക്കും സഹായിക്കുമ്പോഴും എന്ത് ചെയ്യും ഒരു ഭാഗത്ത് തന്റെ സ്വാർത്ഥതയൊക്കെ സംരക്ഷിക്കും മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയുള്ള മനുഷ്യന് ഒരിക്കലും ഒരു വിശ്വ മനസ്സൊന്നും സാധിക്കും ഈശ്വരന് സാധിക്കും നമ്മൾ വിശ്വസിക്കും ഈശ്വരന്റെ മനസ്സ് അല്ലെങ്കിൽ പറയാം എന്താണ് മനസ്സില്ലാതെ അറിയുന്നവനാണ് ഈശ്വരൻ എന്ന് എല്ലാം പറയും ഈശ്വരന്റെ മനസ്സ് വേണ്ട അങ്ങനെയും പറയും അതൊക്കെ ആ തലത്തിലാണ് കണ്ണില്ലാതെ കാണുന്നു ചെവിയില്ലാതെ കേൾക്കുന്നു ഉപനിഷത്തിൽ പറയും മനസ്സില്ലാതെ എല്ലാം അറിയുന്നു അല്ല മനസ്സുണ്ടെന്ന് പറഞ്ഞാൽ അത് ഈശ്വര മനസ്സായിരിക്കും അത് ഈശ്വരനെ കുറിച്ചുള്ള മനുഷ്യന്റെ സങ്കല്പവും വിശ്വാസവും മനുഷ്യനെ സംബന്ധിച്ച് സ്വാർത്ഥനായ മനുഷ്യനാണ് വലിയ മനസ്സൊന്നും ഉണ്ടാവുന്നത് പിന്നെ നമ്മുടെ എല്ലാം മനസ്സ് വ്യത്യസ്തമായിരിക്കും നമ്മുടെ സ്വാർത്ഥതയുടെ അളവിന് വ്യത്യാസമുണ്ട് ഉള്ളൂ അപ്പോ എന്താണ് മനസ്സിനെ ഇവിടെ രാമൻ പറയുന്നത് എന്താണ് നമ്മുടെയൊക്കെ അനുഭവം പറയുകയാണ് ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ മനസ്സ് നമ്മുടെ ഓരോ നമ്മളോരോരുത്തരും രാമന്മാരെ ഇങ്ങനെ ചിന്തിച്ച പ്രത്യേകിച്ച് രാമനൊന്നും അപ്പൊ ഈ ഓരോ മനുഷ്യനെയും കണ്ടിട്ട് എഴുതുന്നതാണ് ഇതെല്ലാവർക്കും യോജിക്കുന്ന കാര്യമാണ് അടുത്ത് പറയുന്നത് ചെയ്ത പദ്ധതികാരിയേഷു ബൃഹത് സ്വാമിഷേ സ്വാമിഷേ ക്ഷണേന വിരതും വിരതിയായി ബാലക്രീഡനകാലിക ചെയ്ത പദ്ധതികാരിയേഷു മനസ്സ് എന്ത് ചെയ്യുന്നു നിരന്തരം കർമ്മങ്ങളിൽ കാര്യം എന്ന് വെച്ചാൽ കർത്തവ്യ കർമ്മം അതിലിങ്ങനെ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് മനസ്സിലൊരിക്കലും അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല എന്തിനെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ബാഹ്യമായി പ്രവർത്തിക്കാൻ ഒന്നുമില്ലെങ്കിൽ അവനെവിടെ പോകും അവന്റെ മനോരാജ്യങ്ങളിൽ ഇങ്ങനെ മുഴുകിയിരിക്കും ചിലർ പണിയെടുക്കുന്നതിന് വലിയ മടിയുള്ളവരായിരിക്കും പക്ഷെ അവര് മുൻ അടച്ചകത്തിരുന്നു നമ്മൾ വിചാരിക്കുക ജോലിയൊന്നും ഇല്ലാതിരുന്ന് ധ്യാനിക്കണം നല്ല മനോരാജ്യത്തിരിക്കുകയാണ് ധ്യാനമൊന്നുമല്ല മനോരാജ്യത്തിൽ മുഴുകി ഇങ്ങനെ സ്വപ്ന ലോകത്തിൽ ഇങ്ങനെ അതൊരു സുഖം ചിലർക്ക് അങ്ങനെയല്ല പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചാലേ പറ്റും രണ്ടു കൂട്ടരും മനസ്സിന് അടിമകളാണ് ഒന്നുകിൽ അവൻ ബാഹ്യമായി എന്തെങ്കിലും പ്രവൃത്തിയിൽ മൂഴുകയും അത് മനസ്സിന്റെ ഒരു സ്വസ്ഥത കൂടെയാണ് ഈ പ്രവൃത്തിയിൽ മനസ്സ് മുഴുകുക എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സ്വസ്ഥതയാണ് അല്ലാതെ സാറിന് പറയുന്ന പോലെ അത് അതുകൊണ്ടാണ് നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതാണ് ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ മനസ്സ് ഒരുപാട് വൈഷമ്യങ്ങളിൽ നിന്നും മുക്തമായി മനസ്സിനെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ മനസ്സ് മുക്തമാകും ആ പ്രവൃത്തിയോടുള്ള താല്പര്യം കൊണ്ട് അതുകൊണ്ടാണ് മനുഷ്യൻ പ്രവൃത്തിയിൽ മുഴുകുന്നതാണ് മനം ചെയ്ത പദ്ധതി കാര്യേഷു അത് ഏതുപോലെ വിഹത ആമിഷേഷു എങ്ങനെയാണോ പരന്ത് അതിന്റെ ഇരയിലേക്ക് ചാടി വീഴുന്നത് വിഹവെന്ന് പക്ഷി പക്ഷി എന്ന് ഇവിടെ പരന്തിനാണ് ഞാൻ മനസ്സിലാക്കും വളരെ ഉയരത്തിൽ പറക്കുന്ന പരന്ത് വളരെ ദൂരത്തിലുള്ള കിലോമീറ്ററുകൾ ദൂരത്തിലുള്ള അതിന്റെ ഒരു ചെറിയ ഒരു ചെറിയ ഓന്തോ പല്ലിയോ അരണയോ എന്തായാലും അതിന്റെ ശരവേഗത്തിൽ പറന്നു എന്ത് വേഗത്തിലാണ് അത് വരുന്നത് അമിഷം ഇറച്ചി എന്നുവെച്ചാൽ അതിന്റെ ഇര ഇരകളെല്ലാം പരുന്നിന്റെ ഇരകളെല്ലാം ഇറച്ചിയാണ് മാംസം അതുപോലെയാണ് മനസ്സ് കർമ്മത്തിൽ മുഴുകുന്നത് അത് അതുകൊണ്ട് അത്ര കേമം കാര്യമൊന്നുമല്ല പക്ഷെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് നല്ലതാണ് കാരണം മനസ്സ് നിലപിഴിയനായിരിക്കുക പറയുന്നത് അത്ര നല്ല കാര്യമില്ല അത് മാംസഭക്ഷകനായിരിക്കാന്ന് പറയുന്നത് എന്തായാലും അത്ര നല്ല കാര്യമില്ല പക്ഷെ ഒരു വ്യക്തിക്ക് അത് ഗുണം ചെയ്യും അങ്ങനെ കർമ്മത്തിൽ മനസ്സ് ഏർപ്പെട്ടില്ലെങ്കിൽ അസ്വസ്ഥമാകും അത് മനസ്സിൽ അസ്വസ്ഥമായി അസ്വസ്ഥതയേക്കാൾ നല്ലതാണ് പ്രവൃത്തിയിൽ അത് സ്വസ്ഥമാകുക എന്ന് പറയും അല്ലാതെ അടങ്ങിയിരിക്കാൻ എത്ര പേർക്ക് കഴിയും ഈ അടുത്ത ദിവസം ഞാനൊരു വലിയ ലോകപ്രശസ്തനായ ഗുരുവിന്റെ പ്രഭാഷണം ഇടയ്ക്കൊക്കെ ഞാൻ ഒരു തമാശയ്ക്ക് വേണ്ടി കേൾക്കും ഇവരൊക്കെ എങ്ങനെ ചിന്തിക്കുന്നതെന്നല്ല പുള്ളി എന്ന് പറയുകയാണെങ്കിൽ ഒരു എന്നെ ഒരു മുറിക്കകത്താക്കുക നാലഞ്ച് ദിവസം ഉണ്ടാക്കി നോക്കുക ഒന്നും വേണ്ട ഞാൻ അഞ്ച് ദിവസം എന്റെ മനസ്സ് ചലിക്കത്തില്ല ഞാനങ്ങനെ മുറിക്കകത്ത് തട്ടിവിടുകയാണ് തള്ളുകയാണ് ഈ ശിഷ്യന്മാര് എല്ലായിരുന്നു കൈയടിക്കും ഓ എന്തോരം നടക്കുന്ന കാര്യമാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് പറ്റില്ല ഏ ത്രിഗുണാത്മാവ് തന്നെ പുള്ളിയുടെ ക്ലെയിമാണ് ഇത് പരസ്യമായി ഒരുപാട് ജനങ്ങളുടെ മുമ്പിൽ പറയുകയാണ് നാലഞ്ച് ദിവസം എന്റെ മനസ്സ് ചലിക്കത്തില്ല അങ്ങനെ ഞാൻ ഇരിക്കും എന്ന് സ്വയം പറയുക അങ്ങനെ ഒരിക്കലും ഇരിക്കാൻ കഴിയത്തില്ല എന്ന് ഞാൻ പറയുന്നു എന്തുകൊണ്ട് പറയുന്നു അത്ര ഉറപ്പിച്ചു തിരിക്കാൻ കഴിയുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് യോഗശാസ്ത്രം പഠിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇതൊന്നും അതായത് അങ്ങനെ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഇങ്ങനെ പുറത്ത് ഇറങ്ങി ഓടിയണം പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് മനസ്സ് പിന്നെ അതിലേക്ക് തന്നെ പോകും ഇതാണ് യോഗം എന്ന് പറയുന്നത് ഈ യോഗം അറിയാത്തതുകൊണ്ടാണ് ഈ അവകാശവാദം പറയുന്നത് യോഗം എന്തെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് അങ്ങനെ ഒരു ശേഷി ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നു ശാസ്ത്രം അനുസരിച്ച് അങ്ങനെ ഒരു ശേഷി ഉണ്ടാകും ഉണ്ടായാൽ മനസ്സങ്ങനെ ഒന്നിനും പ്രവർത്തിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ആ മനസ്സിന് അതൊരു അവര് എന്താണ് മനസ്സിന്റെ ഒരു പ്രവണതയായി കഴിയുന്നർത്ഥം ശാസ്ത്രം പറയുന്നതനുസരിച്ച് ദീർഘകാല ദിവസവും ദീർഘകാല നൈരന്തര്യ സത്കാര ആസയുതോ ദൃഢഭൂമി അതൊരു ദൃഢഭൂമിയാണ് വളരെ അപൂർവമായ വ്യക്തികൾക്ക് മാത്രം സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ് ശാസ്ത്രത്തിൽ അത് പറയുന്നു ഇത് നമുക്ക് വട്ടികളുടെ മുമ്പ് പറഞ്ഞ് കയ്യടി വാങ്ങേണ്ട കാര്യമില്ല അങ്ങനെ ഒരാൾ അങ്ങനെ ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ശാസ്ത്രത്തിൽ തന്നെ പറയുന്നു വരൻ മരിയാൻ മരിഷ്ടൻ അടുത്ത ആ വഴികളിലേക്കാണ് അയാൾ പോകുന്നത് ഒരിക്കലും അയാൾക്ക് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നാട് നിന്ന് ഓടിയാണെന്ന് പ്രസംഗിക്കാനും സംസാരിക്കാനും ഒന്നും യോഗം എന്ന് പറയുന്ന ആ ശാസ്ത്രം ശരിയാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നു അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല ഏ കുറിച്ചൊന്നും ഈ പറയുന്നതാണ് അറിയില്ല കേട്ടില്ല ഒന്ന് എന്താ പറഞ്ഞത് ഏ കേട്ടില്ല ആ മനസ്സിന്റെ മനസ്സ് എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടായിരിക്കുന്നു അനിയന്ത്രിതമായിട്ട് അത് മനസ്സിന്റെ സ്വഭാവം ഏ സ്വഭാവത്തിന് കാരണം വേണ്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ വേറെ കാരണം വേണ്ട ഒരു വസ്തുവിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന് ആ വസ്തു തന്നെയാണ് ഇപ്പോൾ അഗ്നി ചൂടായിരിക്കുന്നു എന്തുകൊണ്ട് എന്താ അതിന് കാരണം അതിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കാരണം അന്വേഷിക്കേണ്ട കാര്യമില്ല സ്വഭാവത്തിന് കാരണമില്ല മനസ്സിന്റെ സ്വഭാവമാണ് എന്താ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണോ ചലഞ്ച ഗുണവൃത്തം അത് ഗുണത്തിന്റെ സ്വഭാവമാണ് വേറൊരു കാരണം അതിന് പുറത്തൊരു കാരണം അതിന് ആവശ്യമില്ല അതങ്ങനെയാണ് ചലഞ്ച ഗുണവൃത്തം കഴിഞ്ഞ ദിവസം പറഞ്ഞു അത് മനസ്സിന്റെ സ്വഭാവമാണ് പിന്നെ എന്ന് വിചാരിച്ചാലും നിരോധിക്കാൻ കഴിയുന്നില്ല യോഗശാസ്ത്രം പറഞ്ഞ് നിരോധിക്കാമെന്നാണ് നിരോധിച്ചു കഴിഞ്ഞാൽ മനസ്സ് സമാധി അവസ്ഥയിൽ ശാസ്ത്രം പറയുന്നതനുസരിച്ച് എന്നേ എനിക്ക് പറയാൻ പറ്റും ഗ്രന്ഥപരമുണ്ട് അങ്ങനെ മനസ്സ് ഒരു നാലോ അഞ്ചോ ദിവസം അങ്ങനെ മനസ്സങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ മനസ്സിന് പിന്നെ ഒരിക്കലും ബഹിർമുഖമായി വന്ന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല പിന്നെ എന്താണ് അങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കും പിന്നെ മനസ്സിന് എന്താണ് ഇങ്ങനെയുള്ള യോഗ പരിശീലനമൊന്നും കൂടാതെ തന്നെ സഹജമായി ചിലപ്പോൾ മനസ്സ് ബാഹ്യമായി പ്രവർത്തിക്കാതിരിക്കുക ഹിപ്നോട്ടിസത്തിനും മറ്റൊക്കെ സംഭവിക്കുന്ന പോലെ അങ്ങനെയുള്ള ചിലത് മനസ്സിന് അത് മനസ്സിന്റെ ഒരു അതായത് ഇപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ചെറിയ ട്യൂമർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സമാധിയിലാവും നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കാതിരിക്കും അങ്ങനെ ഒരു പ്രത്യേക സ്ഥാനത്ത് ഒരു പ്രത്യേക ട്യൂമറൊക്കെ വന്നാൽ പിന്നെ മനസ്സ് ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല അതൊക്കെ സംഭവിക്കും മനസ്സവിടെ പ്രവർത്തിക്കുന്നില്ല അത് സമാധി എന്ന് പറയാൻ പറ്റില്ല ട്യൂമർ വന്ന ആളുകളെന്ന് വെച്ചാൽ അത് ബുദ്ധിയുടെ ഒരു ബ്രെയിനിന്റെ ഒരു പ്രശ്നം കൊണ്ടവിടെ ഈ മനസ്സിന്റെ എങ്ങനെയാണോ ഈ ഇരിക്കുന്ന കസേരയിലിപ്പം മനസ്സില്ലാതെ അതുപോലെ ഈ കസേര ഇപ്പം മനസ്സില്ലല്ലോ ജഡം അപ്പം മനസ്സിന് പ്രവർത്തിക്കാൻ യോഗ്യമായ ഒരു വസ്തുവിനെ മനസ്സ് പ്രവർത്തിക്കത്തുള്ളൂ ആ യോഗ്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മനസ്സോടെ പ്രവർത്തിക്കുന്നു അത് അതാണ് ഈ നേരത്തെ പറഞ്ഞ അൽഷിമേഴ്സിനും മറ്റും സംഭവിക്കുന്നത് ബ്രെയിൻ ക്രമേണ എന്ത് ചെയ്യുന്നു അത് ഡീജനറേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് അത് മാറ്റങ്ങൾ വരുന്നു അപ്പൊ അവിടെ പ്രവർത്തിക്കുന്നില്ല കേട്ടില്ല അങ്ങനെ മറവി ആ മറവി എന്ന് പറയുന്നത് സ്മൃതി എന്ന് പറയുന്നത് നമ്മുടെ ഏതൊക്കെ പറയുന്നത് എന്താണ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരം ഉണ്ടാവും സംസ്കാരം ദൃഢമാണെങ്കിൽ സ്മരിക്കും സംസ്കാരം ദൃഢമാണെങ്കിൽ സ്മരിക്കത്തില്ല അതിന് കാരണമുണ്ടോ അത് സംസ്കാരം സംസ്കാരം ദൃഢമാണെങ്കിൽ നമുക്ക് സ്മരണം നോക്കും അതല്ലെങ്കിൽ നമുക്കില്ല എന്നാണ് നമ്മുടെ പുരാതന സിദ്ധാന്തം ആധുനിക സിദ്ധാന്തം അതൊന്നുമല്ല നമ്മുടെ ബ്രെയിനിൽ തന്നെ എന്താണ് അതിനുവേണ്ടി ചില പ്രത്യേക ഭാഗങ്ങളുണ്ട് ആ പ്രത്യേക ഭാഗങ്ങൾ ശരിക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്മൃതി ഉണ്ടാവും ആ ഭാഗത്തിന് എന്തെങ്കിലും അത് ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സ്മൃതി ഉണ്ടാകത്തില്ല അത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെടുത്തിയാ പറയും മറ്റു മനസ്സുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പുരാതനവും ആധുനികവുമായ കാഴ്ചപ്പാടുകൾ ഇതിനൊക്കെ വേറെ മനസ്സിനെ കുറിച്ച് നമ്മളിവിടെ പറയുമ്പോൾ പൊതുവായി പറയുക അങ്ങനെ മനസ്സിനെ സമാധിയിൽ ഒരാളുടെ മനസ്സെത്തിയാൽ അവന്റെ മനസ്സ് പാൽപ്പായസം ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ അവൻ വീണ്ടും അത് വേണമെന്ന് ആഗ്രഹം തോന്നും അവന്റെ നല്ല അമ്പലപ്പുഴ പാൽപ്പായസം നമുക്കത് വീണ്ടും ഒന്ന് വേണമെന്നൊരാഗ്രഹം തോന്നും അപ്പോ എന്തുകൊണ്ടും അതൊരു സുഖാനുഭൂതിയാണ് ഏത് സുഖാനുഭൂതിയും മനുഷ്യന് വീണ്ടും ഈ പറഞ്ഞതുപോലെ അവരുടെ സംസ്കാരം ഉണ്ടാവും സ്മൃതി ഉണ്ടാവും അതിനെ നമ്മൾ സ്മരിക്കും വീണ്ടും ആഗ്രഹിക്കും മനസ്സാവഴിക്കും അവരുടെ സമാധി ഒരാൾ സമാധിയെ കുറിച്ച് പറയുന്നത് ഒരു സുഖാനുഭൂതി എന്നാണ് അല്ലെങ്കിൽ സുഖത്തിനും അപ്പുറമാണ് അപ്പോൾ അത് ഈ ലൗകികമായി നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങൾക്കും അപ്പുറമുള്ള സുഖം എന്നാണ് പിതർക്ക് വിചാരാസ്മിതാരൂപാനുഗമാ സമ്പ്രജ്ഞാത അപ്പോ അത് അനുഭവിക്കുന്ന നമ്മുടെ ലൗകിക സുഖമൊന്നുമില്ല അങ്ങനെ ഒരു സുഖത്തെ അനുഭവിച്ചിട്ട് തിരിച്ചു വരുന്ന മനസ്സിന് നമ്മൾ ഈ പാൽപ്പായസം കുടിച്ചപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടാകുകയാണെങ്കിൽ ആ മനസ്സിൽ പിന്നെ ആ ഒരു ആഗ്രഹമേ കാണും വേറെ ആഗ്രഹം കാണത്തില്ല അതിന് ഈ പറയുന്നത് മറ്റേ ആൾക്കാർ പറ്റിക്കാൻ വേണ്ടി പറയുന്നു വിഡ്ഢികൾ പേരും കഴിയും അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും അവരുടെ ശിഷ്യന്മാരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എന്താണ് നമ്മൾ ശാസ്ത്രങ്ങളൊന്നും നോക്കരുത് ശാസ്ത്രങ്ങളൊന്നും പഠിക്കരുത് ശാസ്ത്രത്തെ കുറിച്ച് ഒരു കള്ളത്തിനും പറയാൻ പറ്റില്ല ശാസ്ത്രബോധമാണെന്നും അവൻ മനസ്സിലാവും ഈ പറയുന്നത് പൊട്ടത്തരമാണോ അബദ്ധമാണെന്ന് മനസ്സിലാവും എന്തുകൊണ്ട് ഇതൊക്കെ പുരാതനമായ ശാസ്ത്രങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്ത കാര്യങ്ങളാണ് പൊതുവെയുള്ള കാര്യങ്ങളാണ് എന്നിട്ട് ഇവർ സ്വയം തന്നെ പറയും എന്താണ് ശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല വെറുതെയാണ് നിരന്തരം മുറിക്കാത്ത ശാസ്ത്രങ്ങൾ പഠിക്കുകയും പുറത്തിറങ്ങി ശാസ്ത്രം പഠിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു ക്രെഡിറ്റ് അതിന്റെ പേരിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു രഹസ്യമായി ശാസ്ത്രങ്ങൾ തന്നെ നോക്കും അവരെന്ത് പറയും ഇവരെന്ത് പറയും ആ കോട്ടെ അപ്പോ മനസ്സിന്റെ കാര്യങ്ങളെ അങ്ങോട്ട് അങ്ങോട്ട് കടന്നുപോയതാണ് എന്തിനാ പരദോഷവും പറയും നിർത്താം അപ്പൊ ചെയ്ത പദ്ധതി കാര്യനിഷ്ഠം പ്രവൃത്തിയിലേക്ക് എന്ത് ചെയ്യുന്നു മനസ്സ് പരന്തെങ്ങനെയാണോ അതിന്റെ ഏതിലേക്ക് പതിക്കുന്ന അതുപോലെ കർമ്മങ്ങളിലേക്ക് മനസ്സ് കർമ്മങ്ങളിലേക്ക് പതിക്കുന്ന മനസ്സിന് ഒരിക്കലും സമാധി സമാധിയിലെത്താൻ പറ്റില്ല എന്നാണ് യോഗശാസ്ത്രം പറഞ്ഞത് അതിൽ വിരതി വരുന്നവർ മാത്രമേ മനസ്സിന് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ സമാധി അപ്പോൾ രാത്രി മുഴുവൻ സമാധിയിലാണ് പകൽ മുഴുവൻ കർമ്മത്തിലെന്തൊക്കെയാണെന്ന് പറയുന്നത് വളരെ അബദ്ധമാണ് നടക്കുന്ന കാര്യം ക്ഷണേന വിരതിയായി ബാലൻ ക്രീഡനകാരിവ ഇവ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് കർമ്മത്തിൽ വളരെ ആഴത്തിൽ അങ്ങോട്ട് പതിക്കും പക്ഷെ ഏത് സമയം അവൻ അതിൽ നിന്ന് വിരക്തനായി വേറൊന്നിലേക്ക് അതിൽ നിന്ന് വിരക്തനായി വേറൊന്നിലേക്ക് അതാണ് അതാണ് ക്ഷണേന വിരതിയാതി കർമ്മങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു അതിൽ നിന്ന് വിരമിക്കുന്നതിനും അതിന് ക്ഷണം മതി എത്ര വേഗത്തിലാണോ കർമ്മത്തിലേക്ക് പോകുന്നത് അതിൽ നിന്ന് പിന്മാറുന്നതിനും അവനെന്താണ് ക്ഷണം കൊണ്ട് പിന്മാറും ചോദിക്കും എല്ലാവരും അങ്ങനെയാണ് അവരെ പലരും കർമ്മത്തിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അവരും പിന്മാറുന്നത് എന്താണ് നിരന്തരം പ്രവർത്തിക്കുന്നവരും അവർ കർമ്മത്തിൽ നിരന്തരം പരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കും ഒന്ന് മാറി വേറൊന്ന് അത് മാറി വേറൊന്ന് പല സ്റ്റൈൽ പല ഫോർമാറ്റുകളായിരിക്കും അവരുടെ മനസ്സ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ മനസ്സെന്ന് പറയുന്ന പല സ്പെക്ട്രങ്ങളിലായിരിക്കും ഒരു മനസ്സും നിരന്തരം ഒരേ രീതിയിൽ ഒരു കർമ്മത്തിലും പ്രവർത്തിക്കില്ല മനസ്സിൽ പല തലങ്ങളുണ്ട് പല പല രീതിയിൽ എന്താണ് അവർ മാറിക്കൊണ്ടേ ഏത് ഫീൽഡിലും പ്രവർത്തിക്കുന്നവരായാലും ശരി അത് മുകേഷ് അംബാനി ആയാലും ശരി എലോൺ മസ്ക് ആയാലും ശരി ഇവരൊക്കെയാണ് വലിയ പ്രവർത്തികൾ ചെയ്യുന്നത് അവരുടെ ടേസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കും അവർ പ്രവർത്തിക്കുന്ന ഫീൽഡ് മാറിക്കൊണ്ടിരിക്കും എന്തുകൊണ്ട് ഒരിടത്ത് വിരതി വരുന്നു വേറൊരിടത്തേക്ക് പോകും അത് മാറുന്നു വേറൊന്ന് പരിഷ്കാരങ്ങൾ അവർ നിരന്തരം നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ആരുടെയും മനസ്സ് വിരക്തമാകാത്ത ഒരു മനസ്സില്ല ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഓരോന്നും പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും അവർക്ക് പുതിയ പുതിയ തലങ്ങളിൽ അവർ പരീക്ഷിക്കുന്നു നഷ്ടം വരുന്നു ലാഭം ഉണ്ടാകുന്നു മനസ്സിന്റെ ഒരു സ്വഭാവമാണ് അതിനൊരു ഉദാഹരണം പറയുന്നു ബാലക്രീഡനകാരിക കളിപ്പാട്ടം ഒരു കുട്ടിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് അവർ ആവേശം കാണിക്കും ഉടനെ അത് ദൂരത്തെറിഞ്ഞിട്ട് അടുത്തേക്ക് കയറി വേറെ അല്ലെങ്കിൽ കൈ കെട്ടിയാൽ അവൻ തന്നെ പൊട്ടി പൊട്ടിക്കും ക്രീഡനകം ടോയ്സ് കളിപ്പാട്ടം അതിലെങ്ങനെയാണോ എന്താണ് ബാലഹ വിചാരി ബാലൻ പെട്ടെന്ന് വിരക്തനാണ് കുഞ്ഞ് അവനത് നിരന്തരം സന്തോഷിപ്പിക്കത്തില്ല അവൻ വലിച്ചെറിയും വേറെ ഒന്നുകൂടെ ഉണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് അതിലേക്ക് മാറും അതുവരെയാണ് മനുഷ്യൻ പ്രവൃത്തി അതുകൊണ്ടാണ് പറയുന്നത് പ്രവൃത്തിയിൽ മനുഷ്യന് സമാധാനം ഉണ്ടാകത്തില്ല പ്രവൃത്തിയിൽ മനുഷ്യന്റെ മനസ്സിൽ പുതിമകളെ സൃഷ്ടിക്കാൻ പറ്റും അത് പറ്റും പക്ഷെ ഒരിക്കലും ഒരു മനുഷ്യൻ സമാധാനം കണ്ടെത്താൻ അവൻ പ്രവൃത്തിയിൽ അവൻ ചിലപ്പോൾ അവൻ സന്തോഷിക്കും പുതുമകൾ കിട്ടുമ്പോൾ അവൻ സന്തോഷിക്കും പെട്ടെന്ന് തന്നെ അത് പഴയതാകും അവനെന്ത് പല ധനവാന്മാരെയും കാണാം അവരുടെ നല്ല പ്രായത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പണം സമ്പാദിച്ചു കണക്കറ്റ പണം സമ്പാദിച്ചു അവരുടെ ബുദ്ധി കഴിവൊക്കെ ഉപയോഗിച്ചു ഒരു പരിധി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു ഇത് മുഴുവൻ ദാനം ചെയ്യുകയാണ് പിന്നെ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് സമ്പാദിച്ചു പിന്നെ ദാനം വിധത്തിൽ യാതി പിന്നെ സമ്പാദ്യത്തിലല്ല അവരുടെ ശ്രദ്ധ അത് ഒഴുക്കിക്കളയുകയാണ് മിക്കവാറും ഒരുപാട് പേര് ചെലവഴിക്കുന്നു അതാണ് പറഞ്ഞത് വിരക്തി അതിന് വിരക്തമാണ് സമ്പാദ്യത്തിൽ സമ്പാദിച്ച കൂട്ടുന്നതിൽ മനസ്സ് വിരക്തമാണ് ഏ പറയുന്നത് ബാലക്രീഡനകാലികൾ കുട്ടിയെങ്ങനെയാണ് ഒരു കളിപ്പാട്ടത്തെ വലിച്ചെറിയുന്ന അതുപോലെ അവർ മനസ്സെന്ത് ചെയ്യുന്നു കുറെ പ്രവർത്തിച്ച് അതിനുള്ള ടേസ്റ്റ് ഇല്ലാതാകും അഭിരുചി ഇല്ലാതാകും പുതിയൊരു അഭിരുചി മനസ്സിലുണ്ടാകും അവരെന്ത് ചെയ്തു വേറെ രീതിയിലേക്ക് മാറുന്നു അത് മനസ്സിന്റെ ഒരു നല്ല മാറ്റമാണ് എന്താന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഗുണപരമായ ഒരു മാറ്റം അവരങ്ങനെ ചെയ്യുമ്പോൾ അവര് ചാരിറ്റിയൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകുന്നുണ്ട് അതൊരു ഗുണപരമായ മാറ്റമാണ് ഇവിടെ പറയുന്നത് എന്താണ് വിരക്തിയെ കുറിച്ച് പറയണം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സതിൽ നിന്ന് പിന്മാറും എന്നിട്ട് മനസ്സ് വേറെന്നിലേക്ക് അതാണ് പറയുന്നത് അത് ഗുണപരമാകാം ചിലപ്പോൾ ദോഷമാകാം സംഭവിക്കാം ഇവിടെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു മനസ്സിന്റെ തലത്തിലാണ് സമൂഹത്തിൽ അതൊന്ന് പ്രത്യാഘാതം ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല മനസ്സ് വിരക്തമാണ് നമ്മൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെയാണ് മനസ്സ് എപ്പോഴും മനസ്സിനെല്ലാം ഉൾക്കൊള്ളാൻ പറ്റും പൊതുവെ അനായാസമായ ലളിതമായ വിഷയങ്ങളിൽ മനസ്സ് താല്പര്യം കാണിക്കും ശ്രമകരമായ കഠിനമായ വിഷയങ്ങളിൽ മനസ്സ് പെട്ടെന്ന് വിരക്തമാണ് വളരെ പെട്ടെന്ന് അത് അതല്ലേ കുട്ടി അതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിൻ്റെ ഒരു ഉല്ലാസം ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് അത് കളിക്കുന്നത് കളിപ്പാട്ട് പെട്ടെന്ന് അതങ്ങ് വിട്ടുകളയും ശ്രമകരമായതുകൊണ്ട് അങ്ങോട്ടുകളായി മനുഷ്യനെന്ന് പറയുന്ന അവന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ കഠിനമായ പ്രവൃത്തികൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു വിരക്തനാണ് മനുഷ്യൻ പൊതുവെ ഇഷ്ടപ്പെടുന്ന വളരെ ലളിതമായ സിമ്പിളായ അനായാസമായ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നു പൊതുവെ മറ്റു സ്ഥലത്ത് പ്രവർത്തിച്ചാൽ വിരക്തനാവും പൊതുവെ അതിന് അപവാദമുണ്ട് ചിലർ വളരെ പ്രയാസമുള്ള വലിയ ചലഞ്ചായി അതിൽ പ്രവർത്തിക്കുന്ന മനസ്സിലാണ് കേട്ടില്ല വിരക്തി മനസ്സിൽ ആ മനസ്സ് നമ്മൾ അറിയാം അറിയുന്നിടത്ത് അസുഖം നമ്മുടെ ബോധമണ്ഡലത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത് അബോധമണ്ഡലം അങ്ങനെ ഒരു മണ്ഡലം ഇല്ല മനസ്സിൽ അതൊക്കെ പഴയ ഫ്രോയിഡിയൻ ചിന്താഗതിയാണ് അതൊക്കെ പോയി മനസ്സിനൊരു അബോധതലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പഴയകാലത്ത് ഫ്രോയിഡിന്റെ ചില ചാരുകസേര സിദ്ധാന്തങ്ങൾ ഇന്നതൊന്നും മനസ്സെന്ന് പറയുന്ന എപ്പോഴും ബോധതലത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ബോധമാണ് മനസ്സ് അബോധമായ ഒരു മനസ്സങ്ങനെ ഒന്നില്ല അബോധം എന്ന് വെച്ചാൽ മനസ്സില്ല അതാണ് നമ്മുടെ ബോധം കെടുത്തുമ്പോൾ സംഭവിക്കുന്നത് അല്ലാതെ എന്താണ് ബോധം മനസ്സ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് അതൊക്കെ പഴയ കാലത്തെ ചില പഴകിയ ചിന്ത പുരാതനം ഇന്ന് അതൊക്കെ പുരാതനമാണ് അതിനൊന്നും വലിയ ബോധമുണ്ടോ മനസ്സുണ്ട് ബോധമില്ലേ മനസ്സില്ല ഉദാഹരണം ഉറക്കം ഇനി ഉറക്കത്തിൽ മനസ്സ് പ്രവർത്തിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഉറങ്ങുന്നവൻ അതറിയാൻ കഴിയുന്നില്ലെങ്കിലും നമ്മുടെ തലയിൽ കുറച്ച് ഇലക്ട്രോഡുകൾ ജി മെഷീനിലേക്ക് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മനസ്സ് പ്രവർത്തിക്കുന്നു ഇല്ല അത് അറിയാൻ പറ്റും അപ്പം മനസ്സുണ്ടെന്നാണ് പ്രവർത്തിക്കുന്നു ബോധത്തെ ഒന്ന് വായിച്ചെടുക്കാൻ പറ്റും മെഷീൻ ഉപയോഗിച്ച് ബോധത്തെ മാത്രമുള്ള ഭാഷയപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഭാഷയെ മെഷീൻ ഉപയോഗിച്ചിട്ട് അതിനൊരു കമ്പ്യൂട്ടർ ഭാഷയിലാക്കിയിട്ട് തിരിച്ച് ഡീകോഡ് ചെയ്ത് നമ്മുടെ ഭാഷയിൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന കാലമാണ് പഴയകാലത്ത് മനസ്സ് വായിക്കുന്നതൊക്കെ എന്തോ വലിയ സിദ്ധിയായിട്ടാണ് കണക്കാക്കിയത് ഇന്നത് സിദ്ധിയൊന്നുമില്ല ഒരു മെഷീനിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് വായിച്ചെടുക്കാൻ നിങ്ങളുടെ ഭാഷയിൽ വായിച്ചെടുക്കാൻ പറ്റും എന്തൊക്കെയാണ് എന്നുള്ളത് ആ മെഷീൻ മലയാളത്തിലാണ് ചിന്തിക്കുന്നതെങ്കിൽ മലയാളത്തിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അങ്ങനെ മാറി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് അബോധമായി അങ്ങനെ ഒരു മനസ്സില്ല ചിന്ത പോലും എന്താണ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭാഷയില്ല എന്നുവെച്ചാൽ നമ്മുടെ വാഗിന്യം പ്രവർത്തിക്കുന്നില്ല പക്ഷെ ചിന്ത പറയുന്ന ഭാഷയാണ് അതുകൊണ്ടാണ് ചിന്തയെ റെക്കോർഡ് ചെയ്തിട്ട് അതിനെ ഡീകോഡ് ചെയ്ത് വീണ്ടും ഭാഷയാക്കി മാറ്റുന്നത് ഇന്നത് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നത് നടക്കുന്ന കാര്യമാണ് മാത്രമല്ല നിങ്ങളുടെ സ്കളിന്റെ താഴെ ഒരു ചിപ്പ് വെച്ചു കഴിഞ്ഞാൽ മൈക്രോ സർജറി നമ്മുടെ മനസ്സിലുള്ള എല്ലാം വേറൊരാൾക്ക് ദൂരെ ഇരുന്നുകൊണ്ട് എല്ലാ ചിന്തകളും വായിച്ചെടുക്കാൻ പറ്റും നിങ്ങളുടെ ഭാഷയിൽ തന്നെ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇന്നും ഭാവി നടക്കാൻ പോകുന്ന കാര്യമാണ് അപ്പൊ അബോധമായ മനസ്സ് അങ്ങനെ ഒന്നില്ല കേട്ടില്ല ബോധം ആ ഈ ചോദിക്കുന്ന ചോദ്യം അത് തന്നെ അവബോധം ബോധമുള്ളതുകൊണ്ടാണ് ഈ ചോദ്യം വന്നത് എന്തുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു അത് തന്നെ ബോധം ബോധമില്ലെങ്കിൽ ചോദ്യം ബോധമായ ഒരു മനസ്സില്ല അപ്പൊ മനസ്സ് അങ്ങനെയാണ് ഒരിടത്തും നിൽക്കില്ല എന്ന് ചുരുക്കം കുട്ടികളെ പോലെയാണ് മനസ്സ് അങ്ങനെ മാറിക്കൊണ്ടേ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ പോലെ ഇപ്പൊ ലഘുസിദ്ധാന്തം എന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കത്തില്ല ആവേശത്തോടുകൂടി വരും ആൾക്കൂട്ടം ഓരോന്നോരോന്നായിട്ട് പിരിഞ്ഞു പോകുന്നതുകൊണ്ട് കുറച്ച് പ്രയാസമുള്ള വിഷയങ്ങളിൽ മനസ്സ് നിൽക്കില്ല എല്ലാവരുടെ മനസ്സ് നിൽക്കത്തില്ല അതിന് കഴിയത്തില്ല ആരുടെയും ദോഷമുണ്ട് മനസ്സതി പിടിച്ചിരിക്കത്തില്ല കാരണം അത് കുറച്ച് പ്രയാസമുള്ളതായിരിക്കും കാര്യമാണ് മനസ്സാവശ്യപ്പെടുന്നത് എന്താണ് ലളിതം വളരെ ലളിതമായ കാര്യം അപ്പോ ലളിതമായ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ മനസ്സ് ഇരിക്കും മറ്റതെന്താണ് അത് കുറച്ച് കഠിനമാണത് ശരിക്കും അപ്പൊ മനസ്സവിടെ നിൽക്കത്തില്ല അത് മനസ്സിന്റെ പ്രത്യേകതകളാണ് ജഡപ്രകൃതിരാലോലോ വിതത ആവർത്തവൃത്തിമാൻ മനോഭിരഹിതവ്യാളോ ദൂരം നയതി താതമാ മനസ്സിനെ കുറിച്ച് പറയാണ് മനോബുദ്ധി മനസ്സാകുന്ന ഈ സമുദ്രം ഞാൻ മനസ്സാകുന്ന സമുദ്രത്തിൽപ്പെട്ടിരിക്കുകയാണ് അഹിതവ്യാള അന്നേരെ സർപ്പം വ്യാളം സർപ്പം ഒരുപാട് സർപ്പങ്ങൾ അതിനകത്ത് അഹിതം വേള എനിക്ക് ഹിതമല്ലാത്ത സർപ്പങ്ങൾ സർപ്പങ്ങൾ ഒരുപാടുണ്ട് മനസ്സിൽ എനിക്ക് ഹിതമല്ലാത്ത സർപ്പങ്ങളെന്ന് പറയുന്നത് എന്താണ് തനിക്ക് അനുകൂലമല്ലാതിരിക്കുന്ന തന്റെ തന്നെ വികാരങ്ങൾ അനുകൂലമാണെങ്കിൽ അത് സർപ്പമാണ് പ്രതികൂലമാണെങ്കിൽ അതൊക്കെ സർപ്പമാണ് എന്നുവെച്ചാൽ അത് കടിക്കുന്നതാണ് ഭയപ്പെടുത്തുന്നതാണ് നിമിഷം ചീറ്റുന്നതാണ് പറയുന്ന എന്താണ് തന്റെ തന്നെ മനസ്സിന്റെ പ്രതികൂലത അതാണ് അഹിതമില്ല ഹിതമല്ലാത്ത സർപ്പങ്ങൾ അതെന്നെ ഉപദ്രവിക്കുന്നു നിരന്തരം ഭയപ്പെടുത്തുന്നു അങ്ങനെയുള്ള ആ മനസ്സാകുന്ന അബ്ദിയിൽ ഞാൻ പഠിപ്പിക്കുകയാണ് അതിന്റെ പ്രത്യേകത എന്താണ് വിതത ആവർത്തവൃത്തിമാൻ വിസ്തൃതങ്ങളാണ് വിതതമായ ആവർത്തങ്ങൾ ചൊല്ലുകൾ ഉള്ള ചുഴികളുള്ള ചുഴികളോട് കൂടിയ പൂർത്തികൾ തരംഗങ്ങളോട് കൂടിയതാണ് ആ സമുദ്രം എന്ന് ഈ ചുഴിയിൽ ചെന്ന് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ഒരു ചുഴിയിൽ നിന്ന് അടുത്ത ചുഴിയിലേക്ക് എടുത്തത് ആ ചുഴിയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് കറക്കിയെടുത്ത് അടുത്തതിലേക്ക് സമുദ്രത്തിന്റെ സ്വഭാവമാണ് പിന്നെ തന്റെ പൂർണ്ണമായ നിയന്ത്രണം തന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടും താൻ എവിടേക്കാ ഒഴുകി കിടക്കുന്നതെന്നറിയാൻ പറ്റത്തില്ല മനസ്സെന്ത് ചെയ്യുന്നു ജഡപ്രകൃതി അത് ജഡസ്വഭാവമാണ് ജഡമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് വിവേകശൂന്യമായി ഇതിൽ നിന്ന് കരകയറുന്ന എന്ന യാതൊരു ബോധം എന്റെ ഉള്ളിലുണ്ടാകുന്നത് മനസ്സിൽ എന്ന് പറയുന്ന സമുദ്രത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണല്ലോ എല്ലാ മനുഷ്യന്റെ അനുഭവം അല്ലാതെ മനസ്സിനെ നിയന്ത്രിച്ച് ഒഴുകുന്ന ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ ലോകത്ത് എല്ലാ മനുഷ്യരും എന്താണ് മനസ്സെന്ന് പറയുന്ന ഈ സാധനത്തിന്റെ അടിമകളാണ് സർവ മനുഷ്യർ തന്റെ മനസ്സിന്റെ തോന്നുന്ന വിഭ്രാന്തികൾക്കനുസരിച്ച് അവൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ ഓട്ടവും ചാട്ടവും എല്ലാ അഭ്യാസങ്ങളും നിയന്ത്രിക്കുന്ന അവന്റെ മനസ്സാണ് അവിടെ ആ മനസ്സിന്റെ പിന്നിൽ നമ്മൾ അഭിമാനിക്കുന്ന ആ വ്യക്തിത്വത്തിനവിടെ യാതൊരു സ്ഥാനവും ആ വ്യക്തി എന്ന് പറയുന്ന മനസ്സിനടിമയായിരിക്കും സർവ്വ മനുഷ്യത്വം അങ്ങനെ തന്നെയാണ് നമുക്ക് മറ്റുള്ളവരെ നമ്മുടെ അടിമകളാക്കാൻ പറ്റും അത് കഴിഞ്ഞ് തനിക്ക് ശക്തിയും ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെയൊക്കെ എന്ത് ചെയ്യാം തന്റെ ചൊൽപ്പടിക്ക് നിർത്താം വലിയൊരു സമൂഹത്തെ വേണമെങ്കിൽ നിർത്താം അങ്ങനെ ശക്തിയുള്ളവരാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അവർ നിരന്തരം അനുയായികളുടെ എണ്ണം കൂട്ടിക്കൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് അവർക്ക് അടിമകളെ സൃഷ്ടിക്കാനുള്ള ശേഷി നേതാവ് എന്ന് പറയുന്നത് അടിമകളെ സൃഷ്ടിക്കുന്നതാണ് ആര് നേതാവാകുന്നു അവരെല്ലാം ചെയ്യുന്നു നിരന്തരം അടിമകളെ അക്ഷരാർത്ഥത്തിൽ അടിമകളാണ് ഒരു നേതാവിന് വേണ്ടി കീജയി വിളിക്കുക ഒരു നേതാവിന് വേണ്ടി മരിക്കാൻ നടക്കുക ഒരു നേതാവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക ആ അപ്പുറം വേറൊരു നേതാവില്ലെന്ന് പറയുക ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിന്റെ അടിമത്വത്തിന്റെ അടയാളങ്ങളാണ് രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ അങ്ങനെ ഒരു കഴിവുണ്ട് ഈ അടിമകളെ ഒരിക്കലും സ്വയം മനസ്സിലാക്കുന്നില്ല ഞാൻ ആയതുകൊണ്ടാണ് ഇതിന്റെ ഇതിൽപ്പെട്ടു പോയതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഒരു അടിമത്തത്തിന്റെ ഒരു മാസ്മരികതയാണ് ഏ ആത്മീയതയെ ഒരു സ്വാതന്ത്ര്യമുണ്ട് ആത്മീയതയെ നിങ്ങൾ എന്തെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ അനുഭവിക്കുന്ന എന്താണ് തികഞ്ഞ സ്വാതന്ത്ര്യം മറ്റങ്ങനെ അതുകൊണ്ടാണ് ഒരു ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആളിന് ഒരിക്കലും ഒരു ഈ പറയുന്നത് പോലെയുള്ള എന്താണ് അടിമത്തം ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല രണ്ടും കൂടെ ഒരിക്കലും യോജിച്ചു പോകത്തില്ല രാഷ്ട്രീയ അടിമത്തമാണ് അവന് രാഷ്ട്രീയമാകാം രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ് അവന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെ രാഷ്ട്രീയം അതാണ് അവന്റെ രാഷ്ട്രീയം അല്ലാതെ അടിമത്തത്തിന്റെ രാഷ്ട്രീയം ഒരിക്കലും സാധിക്കില്ല ഇനി ആത്മീയമായ സ്വാതന്ത്ര്യത്തെ ഒരാൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ അടിമകളാണ് അത് മറ്റൊരു കാര്യം അടിമത്തം എവിടെയും സംഭവിക്കും അതായത് ഇപ്പോ ഒരാള് മറ്റൊരാളുടെ എന്താണ് നല്ല ഇച്ഛാശക്തി അയാളുടെ മാനസിക ശേഷി അയാളുടെ വശീകരണ സാമർഥ്യം എല്ലാം കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു നിരന്തരം അടിമകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അവരെ നിങ്ങൾ ഇന്ന് പറയുന്ന ഫോളോവേഴ്സ് അവരുടെ ട്വിറ്ററിലൊക്കെ നോക്കിയാൽ കാണാം ഡെയിലി എണ്ണം കൂടിക്കൊണ്ടേ ആരുടെ അടിമകളുടെ എണ്ണം കൂടിക്കൊണ്ടേ തീർച്ചയായിട്ടും അതൊരു കഴിവാണ് അവരുടെ കഴിവാണ് അടിമകൾക്ക് ഒരിക്കലും എന്താണ് അതൊരിക്കലും തിരിച്ചറിയാൻ പറ്റത്തില്ല താൻ അടിമത്തത്തിലാണെന്ന് അടിമയുടെ ഒരു ഇതാണ് അബ്രഹാലിംഗൻ അമേരിക്കയിലെ അടിമത്തത്തെ നിരോധിച്ചപ്പോൾ അടിമകൾ സംഘടിച്ച് എന്താണ് അവർ അടിമത്തത്തിൽ നിന്നും മോചിതരാകാൻ അവർ തയ്യാറായില്ല അവർ ഞാൻ അടിമത്തം കൂടിയേ തീരും എന്താണ് അവര് യജമ അന്ന് അവിടുത്തെ വലിയ ഫാം ഹൗസുകളിലൊക്കെ ഒരുപാട് അടിമകളെ സൂക്ഷിച്ചു അപ്പൊ അവർക്കല്ല ഈ അടിമകളെ ഫാം ഹൗസിന്റെ ഗേറ്റിൽ അവർക്ക് പുറത്തു പോകാനൊന്നും അവകാശമില്ല തുറന്ന് അടിമകളെ പുറത്തേക്ക് ഇറങ്ങി വിട്ടു അവർ കുറച്ചു ദൂരം നടന്നിട്ട് എന്ത് ചെയ്തു തിരിച്ചകത്ത് തന്നെ തിരിഞ്ഞാണ് അവർക്ക് സ്വാതന്ത്ര്യം വേണ്ട ആ അടിമത്തത്തിന്റെ ഒരു പ്രത്യേകത പിന്നെ ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ഒരുപാട് സമയം പിടിച്ചു ഏഹ് ആ അത് തന്നെ അത് തന്നെ അടിച്ചു കയറ്റേണ്ടതുണ്ട് ക്ഷേത്രത്തിൽ കയറാൻ അടി കൊടുക്കേണ്ടതുണ്ട് ഒരു വിഭാഗമാണ് അതിനുവേണ്ടി സമരം ചെയ്ത് അവകാശബോധമുള്ള ആൾക്കാർ കയറി പക്ഷെ അങ്ങനെ അവകാശബോധമുള്ള ആൾക്കാർ ക്ഷേത്രത്തിൽ കയറണം എന്നുള്ള അവകാശബോധമുള്ള ആൾക്കാർ കയറിയപ്പോൾ അവരെ കുറച്ചുപേരെ കയറ്റാൻ ആഗ്രഹിച്ചു അവരുടെ കാര്യമാണ് ഈ പറയുന്നത് അവരാണ് അടിക്കൊണ്ടെന്ന് അപ്പൊ സ്വാതന്ത്ര്യ ബോധമുള്ള മനുഷ്യർ അതിനെതിരായി പ്രതികരിക്കും അവര് സ്വതന്ത്രരാകും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അടിമത്തത്തെ കുറിച്ചല്ല പിന്നെ എന്താ പറഞ്ഞു വന്നത് അതായത് ഇങ്ങനെ നിരന്തരം അടിമകളെ സൃഷ്ടിച്ച് നേതാവായിരിക്കുന്ന ഒരുവൻ പോലും അവൻ സ്വയം അവന്റെ മനസ്സിന് അടിമയായിരിക്കും ഇതാണ് ഞാൻ പറയുന്നത് യജമാനന്റെ അടിമയാകുന്നത് സ്വന്തം മനസ്സിലാണ് യജമാനന്റെ മനസ്സിലെന്ത് ചെയ്യുന്നു ഈ അനുയായികളെല്ലാം അടിമകളാകുന്നു തന്റെ മനസ്സ് സൃഷ്ടിക്കുന്ന ആ അടിമത്തത്തിൽ നിന്ന് തനിക്ക് മോചനം അതാണ് ഞാൻ പറഞ്ഞത് അതിനുവേണ്ടിയിട്ടാണ് ഉദാഹരണം ആ ഒരു എന്താണ് അടിമത്തത്തിൽ നിന്നുള്ള മോചനം അത് ആണ് അവിടെയാണ് ആത്മീയത എന്ന് പറയുന്നത് വിജയിക്കുന്നത് ആന്തരികമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നവർക്ക് മനസ്സിലാക്കുന്ന അവിടെ സ്വതന്ത്രനാകുന്ന അവിടെ ആന്തരികമായ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുന്ന അവിടെ അത് ആന്തരികമാണ് വെച്ചത് ഞാൻ പറയുന്ന ബാഹ്യമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യത്തെ ബാഹ്യമായ മനുഷ്യനൊന്നും അസ്വതന്ത്രമാണ് ബാഹ്യമായ മനുഷ്യൻ സ്വതന്ത്രനാകാൻ കഴിയില്ല എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെ ആശ്രയിച്ച് ലോകത്തിൽ ജീവിക്കാൻ പറ്റും ഇവിടെ പറയുന്ന മനസ്സിന്റെ കാര്യം ബാഹ്യമായ പാരതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ് മനുഷ്യനൊരു ആയിരിക്കുന്നിടത്തോളം കാലം അവനതിന് വിധേയനായി പ്രകൃതിയുടെ ഒരു പ്രത്യേകത ആത്മീയ സൗന്ദര്യം അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മനസ്സിനെ കുറിച്ച് പറയുന്നത് മനസ്സിന്റെ ആ സ്വാതന്ത്ര്യം അനുഭവിച്ചവനാണ് ഇവിടെ ചർച്ച ചെയ്യുന്നു അങ്ങനെയുള്ള ആൾക്കാർ രാമനെ കുറിച്ചും അങ്ങനെയാണ് അവർ ഇതൊക്കെ രാമന്റെ പ്രശ്നങ്ങളാണ് ഇന്ന് രാമന്റെ പരിഹാരം പ്രശ്നങ്ങളെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തു അറിവാണ് അതിന്റെ അടിസ്ഥാനപരമായി അതുകൊണ്ട് രാമൻ അവർ ഈ ഇവിടെ തന്നെ അവസാനം പറഞ്ഞു കൊടുക്കുന്ന എന്താണ് ഇതിനൊക്കെ പരിഹാരം എന്താണ് വിവേകം എന്ന് പറയും വിവേകം അതൊരു വഴി ഒരു മാർഗം അതുകൊണ്ട് പറയും ജഡപ്രകൃതിയാണ് ഈ മനസ്സ് എന്ന് വെച്ചാൽ വിവേകശൂന്യമാണ് ആലോല സദാ ഇളകിക്കൊണ്ടിരിക്കുന്നു ആണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചലഞ്ച ഗുണബന്ധം വിതതാവൃത്തവൃത്തിമാണ് നിരന്തരം എന്താണ് വിസ്തൃതങ്ങളായ നിരവധി ചുഴികളോട് തിരമല തിരമാലകളോടുകൂടിയതാണ് കൂടിയതാണ് മനോബുദ്ധി അവിടെ മാം എന്നെ ഈ സമുദ്രത്തിൽ പെട്ടിരിക്കുന്ന എന്നെ ഈ സമുദ്രം അഹിതവ്യാഹ ഒരുപാട് സർപ്പങ്ങൾ പേടിപ്പെടുത്തുന്ന സർപ്പങ്ങളുള്ള ഈ മനസ്സെന്നെ ദൂരം നയിക്കി ദൂരക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് കാണാൻ മറയത്തെന്നൊക്കെ പറയാം പറയാറുണ്ട് അപരിചിതമായ സ്ഥലങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് തന്നെ പരിചിതമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് എന്റെ മനസ്സ് എന്നെ കൊണ്ടുനടക്കുന്നു താൻ ആഗ്രഹിക്കുന്ന മാനസികമായ സ്വാതന്ത്ര്യത്തിൽ നിന്നും അകലെ ഈ മുക്തി എന്നൊക്കെ പറയുന്നത് മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ് അല്ലാതെ ഒന്നുമല്ല അപ്പൊ അവിടെ നിന്ന് തന്നെ അകറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ഇന്നത്തെ തീരുമെന്നാണ് വിചാരിച്ചത് നടന്നില്ല അടുത്ത ദിവസം നോക്കാം അടുത്ത